ശുഭാശുഭബലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി കർമ്മ അനുഷ്ഠാനത്താൽ കർമ്മത്തോടുള്ള അറ്റാച്ച്മെന്റിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന ശുഭാശുഭ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ പൂർണ്ണമായിട്ടും മോചിതനായി തീരും നിന്റെ കർമ്മം മുഴുവനും എന്നിലെ അർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാപുപൈഷ്യസി ആ സന്യാസം സർവകർമ്മഫല ത്യാഗം ചെയ്തുകൊണ്ട് യോഗ യുക്താത്മാ യോഗചര്യയെ അനുശാസനാമാർഗമായി സ്വീകരിച്ചുകൊണ്ട് വിമുക്തോ സർവത്തിൽ നിന്നും മോചനം നേടിയവൻ മാം ഉപൈഷ്യസി എന്നിലേക്ക് തന്നെ എത്തിച്ചേരുന്നു എന്നെ തന്നെ പ്രാപിക്കുന്നു സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നിയ ഇത് നാം എപ്പോഴും അറിയേണ്ടതാണ് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സർവഭൂതേഷു സമ അഹം എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ തുല്യനായി പ്രാപ്യമാണ് എനിക്ക് എന്റെ മുമ്പിൽ സർവ്വ ജീവജാലങ്ങളുടെയും മുമ്പിൽ ഞാനും തുല്യമായി വർത്തിക്കുന്നു നമേ ദ്വേഷ്യോ അസ്ഥി ന പ്രിയ എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്ക് ആരും പ്രിയരായിട്ടില്ല എല്ലാവരോടും എനിക്ക് തുല്യമായ ഭാവമാണുള്ളത് ഒരുവനോടും അമിതമായ ബന്ധമോ അമിതമായ ബന്ധമോചനമോ എനിക്കില്ല സർവതും ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പില് തുല്യമാണ് ഏ ഭജന്തി മാം ഭക്തിയ മയീത്തേ തേഷു ചാപ്യഹം പക്ഷെ പരമമായ കർമ്മങ്ങൾ മുഴുവനും ഒരു തരത്തിൽ ഉപാസനയായി സ്വീകരിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് സദാചാരമായ കർമ്മബന്ധത്തോടു കൂടി കർമ്മത്തോടു കൂടി എന്നെ ഭജിക്കുന്ന വ്യക്തികള് അതായത് പരമമായ ഈശ്വരനെ ഭജിക്കുന്ന വ്യക്തികള് എനിക്ക് തരുന്നതെല്ലാം ഞാൻ സ്വീകരിച്ച് അവരില് ഞാൻ ഭക്തി പുരസ്സരം വർത്തിക്കുന്നു അവര് എന്നിൽ ഭക്തി പുരസ്സരം വർത്തിക്കുന്നു അവർക്ക് ഞാൻ എളുപ്പത്തിൽ പ്രാപ്യനാണ് കാരണം അവരുടെ ലക്ഷ്യവും അവരുടെ മാർഗവും അവരുടെ പന്ഥാവും സർവതും എന്നിലേക്കാണ് എന്നിൽ നിന്നാണ് ഞാനാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നോട് ഏറ്റവും അടുത്തുള്ളവരാണ് ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ള ചൈതന്യവുമാണ് അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാ ഇനി ദുരാചാര സംബന്ധമായ കർമ്മത്തിൽ നിരന്തരം വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിട്ട് അഭിചേത് അദ്ദേഹത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ സുദുരാചാരോ ദുരാചാരം വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭജതേ അവസാനത്തിൽ എന്നെ തന്നെ ഭജിച്ച് മാം അനന്യഭാഗ് മറ്റൊന്നിനെയും ചിന്തിക്കാതെ തന്റെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി ഈശ്വരാർപ്പണമായി ബാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിരന്തരം പിന്നീട് വസിക്കുകയാണെങ്കിൽ പോലും സാധുരേവ സമന്തവ്യ അദ്ദേഹവും സന്യാസിയെ പോലെ അദ്ദേഹവും ഉജ്ജ്വലനായ യോഗിയെ പോലെ സമ്യക് സഹ അദ്ദേഹവും എന്നിൽ തന്നെ വസിക്കും അദ്ദേഹം അദ്ദേഹവും എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും അതായത് ഒരിക്കൽ ദുരാചാരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ദുരാചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും മോക്ഷം ലഭിക്കാൻ ലഭിക്കാൻ മോചനം ലഭിക്കാൻ സ്വാഭാവികമായും പരമപവിത്രമായ ഈശ്വര ചൈതന്യത്തിലേക്കുള്ള പ്രയാണം സാധിക്കുമെന്ന് ശ്രീകൃഷ്ണൻ കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ഉപദേശം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തുക തിന്മകൾക്ക് കാരണഭൂതരായിട്ടുണ്ടെങ്കിൽ മാറുക ആരെയെങ്കിലും കുറിച്ച് തിന്മയോ വിചാരിക്കുകയോ പറയുകയോ അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ അതിന് നിങ്ങൾക്ക് യോഗം അല്ലെങ്കിൽ ദുര്യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി സദാചാരം സതുദ്ദേശം സദ്വാക്ക് സത്കർമ്മം സത്കർമ്മഫലം ആ പദ്ധാവിലേക്ക് മാറുവാൻ ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശത്തിലൂടെ നമുക്ക് അവസരം ലഭിക്കുകയാണ് ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നികച്ചതി ഇപ്രകാരമുള്ള ധർമാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസൾട്ട് ക്ഷിപ്രം ഭവതി പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് എന്താ റിസൾട്ട് ശശ്വത് ശാന്തിം നികച്ചതി അവര് ശാശ്വതമായ മനസ്സമാധാനത്തെ ലഭ്യമാക്കുന്ന സംതൃപ്തിയും സന്തോഷവും ലഭ്യമാക്കുന്ന ശാന്തിയെ അവര് പ്രാപിക്കുക തന്നെ ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ റിസൾട്ട് കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യസി പ്രണശ്യത്തി ഏ കൗന്തേയ ഒരു കാര്യം നീ മനസ്സിലാക്കണം പ്രതിജാനിഹി നീ ഇത് മനസ്സിലാക്കിയാലും നമേ ഭക്ത പ്രണശ്യതി എന്റെ ഭക്തൻ മേ ഭക്ത ന പ്രണശ്യത്തി ഒരിക്കലും നശിക്കുന്നില്ല പരമപവിത്രമായ ഈശ്വര ചൈതന്യത്തെ ഉപാസിക്കുന്ന വ്യക്തി ഒരിക്കലും നശിക്കുന്നില്ല എന്ന് ശ്രീകൃഷ്ണൻ അടിവരയിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഡിക്ലയർ ചെയ്യുകയാണ് അർജുനനോട് മാം ഹി പാർത്ഥ വ്യഭാശ്രിത്യ ഏ അഭിസ്യു പാപയോനയ കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ജനനം കൊണ്ടോ എത്ര താഴ്ന്ന വംശത്തിൽ ജനിച്ചാലും സ്ത്രീയോ അവർ സ്ത്രീയാണെങ്കിലും വൈശ്യാഹ വൈശ്യനാണെങ്കിലും തഥാ ശൂദ്രാഹ ശൂദ്രനാണെങ്കിലും തേ അപി അവരെല്ലാവരും തന്നെ യാന്തി പരാംഗതി പരമമായ ഗതിയിലെത്തി അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു എപ്രകാരമാണെങ്കിൽ മാം ഹി പാർത്ഥവ്യപാശ്രിത്യ എന്നെ തന്നെ ആശ്രയിച്ച് എന്നെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏ അപിശു പപയോനയ ഏത് തരത്തിലുള്ള ജന്മത്തിലൂടെയും കർമ്മത്തിലൂടെയും ലഭിച്ച നെഗറ്റീവുകളിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത്യുജ്വലമായ ഈശ്വര ചൈതന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആരെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അവർക്കെല്ലാവർക്കും തന്നെ എന്നെ പ്രാപിക്കുവാൻ എന്നിലേക്ക് എത്തിച്ചേരുവാൻ യാതൊരു തരത്തിലും തടസ്സമുണ്ടാകുന്നതല്ല എന്നെ തന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജഋഷയസ്തത പിന്നെ ഏറ്റവും താഴ്ന്ന ജനനം ലഭിച്ചവർക്ക് പോലും അതാണ് അവസ്ഥ എങ്കിൽ ശ്രേഷ്ഠന്മാരായവരുടെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ രാജഋഷിമാരുടെ അവസ്ഥ എന്താണ് അവരെല്ലാവരും തന്നെ എന്നിലേക്ക് തന്നെ ശരണം പ്രാപിക്കുന്നു എന്നിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം അനിത്യം അസുഖം ലോകം ഈ ലോകം അനിത്യമാണ് നിത്യമുള്ളതല്ല അസുഖം വളരെ സുഖകരവുമല്ല സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമായ ലോകമാണിത് ഇതെല്ലാം ഉപേക്ഷിച്ച് നീ വരേണ്ടത് എന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണത്തിലൂടെ എന്നെ ഭജിച്ചുകൊണ്ടുള്ള പ്രയാണത്തിലൂടെ എന്നിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മത്തിലൂടെ നീ സസുഖമായ നിത്യമായും സുഖമനുഭവിക്കുന്ന ഒരു ഉജ്ജ്വലമായ ലോകമുണ്ട് അവിടേക്കാണ് നീ എത്തിച്ചേരേണ്ടത് ഇതുപോലെയുള്ള ഉജ്ജ്വലന്മാരായ കർമ്മയോഗികളും ജ്ഞാനയോഗികളും എത്തിച്ചേരേണ്ടത് മന്മന ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി യുക്വൈവം ആത്മാനം മത്പരായണ മത്ഭക്ത എന്റെ ഭക്തനായി നിന്നുകൊണ്ട് മന്മനാഭവ നിന്റെ മനസ്സ് എന്നിലർപ്പിച്ചുകൊണ്ട് മദ്യാജീമാം നമസ്കുരു എന്നിലേക്ക് തന്നെ എത്തണമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് മാമയെ വൈശ്യസി യുക്വൈവം ഞാൻ തന്നെയാണ് ലക്ഷ്യബിന്ദു എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ആത്മാനം മത്പരായണ ആത്മാവ് എന്നിലേക്ക് വിട്ടുതന്നുകൊണ്ട് എന്നിൽ തന്നെ ആത്മാവിനെ നിർത്തിക്കൊണ്ട് ഉള്ള പ്രയാണം നീ ചെയ്യുക ആ പ്രയാണത്തിലൂടെ നീ എത്തിച്ചേരുന്നത് എന്നിലേക്ക് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി രാജവിദ്യ രാജഗുഹ്യയോഗോ നാമ നവമോധ്യായ ഭഗവത്ഗീതയിലെ രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന ഒൻപതാം അധ്യായം ശ്രീകൃഷ്ണൻ അർജുനന് വിവരിച്ചു കൊടുക്കുകയാണ് അടുത്തത് ഭഗവത്ഗീതയിലെ വിഭൂതിയോഗമാണ് ശ്രീകൃഷ്ണൻ അർജുനന്റെ സംശയ നിവൃത്തി വരുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അറിവുകൾ താത്വികമായ നിലയിലും പ്രായോഗികമായ നിലയിലും ഉള്ള അറിവുകൾ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ വരികൾ തുടരുന്നു ഭൂയ ഏവ മഹാഭാഹോ ശൃണുമേ പരമം വജ ഹേ അർജുന പരമം വജ പരമമായ സത്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഹേ മഹാബാഹുവായ അർജുന ശൃണു നീ കേട്ടാലും എത്തേ അഹം പ്രിയമാണായ നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് ഒരു മനുഷ്യനായ ശ്രീകൃഷ്ണന് മനുഷ്യനായ അർജുനൻ പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് ഹിതകാമ്യയ നിനക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നിന്റെ നന്മയെ ലക്ഷ്യമാക്കി ആ വരികൾ ഹിതകാമ്യയ നിന്റെ നന്മയെ ലക്ഷ്യമാക്കി ഉദ്ദേശിച്ചു കൊണ്ടുള്ള വരികള് ഭക്ഷ്യാമി ഞാനിതാ നിന്നോട് വീണ്ടും പറയാൻ പോവുകയാണ് അത് നീ ശ്രദ്ധിച്ച് കേട്ടാലും നമേ വിദു സുരഗണാഹ പ്രഭവം നമഹർഷയ സുരഗണാഹ നമേ വിദുഹു ഈശ്വരന്മാര് പോലും യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അറിയുന്നവരല്ല അവർക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാ പ്രഭവം നമഹർഷയ എന്റെ പ്രഭാവം എത്രയാണെന്ന് മഹർഷിമാർക്ക് പോലും അറിഞ്ഞുകൂടാ അഹം ആദിർഹി ദേവാന സകല ദേവചൈതന്യങ്ങൾക്കും തുടക്കമിടുന്നത് എന്നിൽ നിന്നാണ് ഞാനാണ് സർവ ദേവ ചൈതന്യത്തിൻ്റെയും ആരംഭ ബിന്ദുവായി വർത്തിക്കുന്നത് അതുപോലെ മഹർഷീണാം ച സർവശ സർവ മഹർഷിമാരിലെയും ചൈതന്യം തപശ്ചൈതന്യം അതും ഞാൻ തന്നെയാണ് പക്ഷെ അത് അവർക്ക് അറിഞ്ഞുകൂടാ നിന്നോട് മാത്രം ഞാനത് വിവരിക്കുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് യോ മാമജമനാദിം മഹേശ്വരം സർവലോകത്തിൻ്റെയും മഹേശ്വരനായി യോ മാം ആരാണോ എന്നെ അജമനാദിം ച വേത്തി തുടക്കവും അവസാനവും ഇല്ലാത്തവനായി അറിയുന്നത് അതായത് എനിക്ക് ജനനമരണങ്ങളില്ലാത്ത ഒരു ചൈതന്യത്തിന്റെ അവസ്ഥയാണ് ഉള്ളത് എന്ന് ആരാണോ അറിയുന്നത് ആരാണോ ഞാൻ സർവചരാചരങ്ങളുടെയും മഹേശ്വരനാണെന്ന് അറിയുന്നത് ആ വ്യക്തി അസമൂഢസമർത്യേഷു ആ വ്യക്തി മനുഷ്യരാശികളിൽ വെച്ച് ഒരു കാരണവശാലും ബുദ്ധിശൂന്യനല്ല വളരെ ബുദ്ധിമാനാണ് ആ ബുദ്ധിമാനായ വ്യക്തി സർവപാപയിർ പ്രമുച്ചതി അദ്ദേഹം എല്ലാ പാപങ്ങളെയും അതിജീവിക്കുന്നവനാണ് അതായത് യഥാർത്ഥത്തിൽ പ്രപഞ്ച കുറിച്ച് അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർവ പാപങ്ങളിൽ നിന്നും മോചിതനാണ് ജ്ഞാന അസമ്മോഹ ക്ഷമാ സത്യം ധമഹ ശമ സുഖം ദുഃഖം ഭവോ അഭാവോ ഭയം ച ഭയമേവ ആ ബുദ്ധിമാനായ വ്യക്തിക്ക് ഇനി പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും ഇനി പറയുന്ന വിധത്തിലുള്ള ഉജ്ജ്വലമായ ചൈതന്യം ഉണ്ടായിരിക്കും അദ്ദേഹം ബുദ്ധി ജ്ഞാനം അതുപോലെ അസംമോഹം കൺഫ്യൂഷൻ ഇല്ലാത്ത അവസ്ഥ ക്ഷമ ക്ഷമ തന്നെ സത്യം ദമഹ ശമഹ ശാന്തിയും അതുപോലെ സന്തോഷവുമുള്ളവനായിരിക്കും സുഖം ദുഃഖം ഭവോ ആഭാവോ എല്ലാത്തിൻ്റെയും അസ്തിത്വവും എല്ലാത്തിൻ്റെയും അനാസ്തിത്വവും അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭയവും അഭയവും രണ്ടിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും ഭാവവും അഭാവവും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി സുഖവും ദുഃഖവും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി ധമവും ശമവും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തി ക്ഷമയുള്ള വ്യക്തി സത്യം ദർശിക്കുന്ന വ്യക്തി കൺഫ്യൂഷൻ ഇല്ലാത്ത വ്യക്തി ബുദ്ധിമാനായ വ്യക്തി ജ്ഞാനിയായ വ്യക്തിയായിരിക്കും ആ പ്രത്യേക രീതിയിൽ എൻ്റെ പരമമായ ചൈതന്യത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തി അഹിംസ സമതാ തുഷ്ടി തപോധാനം യശോ യശ ഭവന്തി ഭാവാഭൂതാന മത്ത ഏവ പൃഥഗ്വിദാഹ ആ വ്യക്തിയിലുള്ള അത്യുജ്വലങ്ങളായ സ്വഭാവങ്ങള് ഗുണവിശേഷങ്ങള് അഹിംസ സമത തുല്യ ദർശിത്വം തുഷ്ടി സന്തോഷം അതുപോലെ തപസ് ധാനം യശസ് അതുപോലെയുള്ള എല്ലാം തന്നെ യശഹ പേര് പ്രസിദ്ധി ഭവന്തി ഭാവാഭൂതാനാം എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന സമദർശിത്വം ഇവയെല്ലാം അദ്ദേഹത്തിലുള്ളത് എന്നെ ഉപാസിക്കുകയും എന്നെ അറിയുകയും എന്നിൽ പരമമായ ചൈതന്യത്തെ കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് മറ്റൊരർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ ചൈതന്യത്തെ ദൃഷ്ടിഗോചരമാക്കി അറിയുവാൻ സാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരമമായ അറിവ് തീരുന്നു ഒരു ഉജ്ജ്വലനായ യോഗിക്ക് ആവശ്യമായ സർവ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു എന്നർത്ഥം മഹർഷയ സപ്തപൂർവേ ചോ മനവസ്തത മത്ഭാവ മനസാജാത യേഷാം ലോക ഇമാഹ പ്രജാഹ പൂർവേ പണ്ട് മഹർഷയ സപ്ത സപ്തഋഷികളും മനവഹ ചത്വാരോ നാലു മനുക്കളും അതേപോലെ തന്നെ മദ്ഭാവ മാനസാജാത എന്റെ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് യേശാം ലോക ഇമാഹ പ്രജാഹ അവരിൽ നിന്നാണ് ബാക്കി സർവ പ്രജകളും ഉത്ഭവിച്ചതും അതുകൊണ്ട് എന്നെ ഉപാസിച്ച് ഈ പ്രപഞ്ചത്തില് ഏത് കാലഘട്ടത്തിലാണോ ജീവജാലങ്ങളുടെ ജനനം സംഭവിച്ചത് അതിന് കാരണഭൂതമായ മനുക്കളും അതി കാരണഭൂതമായ ഋഷിക്കളും എന്നെ ആശ്രയിച്ചാണ് വർത്തിക്കുന്നത് ഏതാം വിഭൂതിം യോഗം ച അമയോ വ്യതിതത്വത സോ അവികമ്പേന യോഗേന യുജ്യതേന അത്ര സംശയ അപ്രകാരത്തിലുള്ള ഏതാം വിഭൂതിം യോഗം ച ഇപ്രകാരമുള്ള അത്ഭുതകരമായ അവസ്ഥയെ യോഗചര്യയിലൂടെ മമയോ വ്യതിതത്വത എന്നിലുണ്ട് എന്ന് അറിയുന്ന വ്യക്തി ആരാണോ സോ അവികമ്പേന യോഗേന അൺപർട്ടർബ്ഡ് അൺഷെയ്ക്കബിൾ ആയിട്ടുള്ള ഒരിക്കലും ചഞ്ചലമായിട്ട് ഉള്ള അവസ്ഥയെ പ്രാപിക്കാതെ അചഞ്ചലമായ അവികമ്പേന അചഞ്ചലമായ യോഗചര്യയാൽ യുജ്യത്തെ യോജിക്കുന്നത് എന്ന അത്ര സംശയ ആ വ്യക്തി എന്നിൽ തന്നെ വന്നു ചേരുന്നു ഒരു സംശയവുമില്ല അതിന് അതുകൊണ്ട് ഒരു ഉജ്ജ്വലനായ യോഗി ഏത് സമയത്താണോ സർവ സൃഷ്ടിയുടെയും ആധാരം ഞാനാണെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് അദ്ദേഹം എന്നിൽ തന്നെ എത്തിച്ചേരുന്നു എന്നെ തന്നെ പ്രാപിക്കുന്നു അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതെ സർവതിൻ്റെയും പ്രഭാവസ്ഥാനം ഞാൻ തന്നെയാണ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് ഇതിമത്വാ ഭജന്തേ മാം ഭാവ സമന്വിതാ സർവത്തിൻ്റെയും പ്രവർത്തനത്തിന് കാരണമായ ഊർജ ചൈതന്യം ഈ പ്രപഞ്ച ചൈതന്യത്തിന് ആധാരമായ ഞാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവത്തിൻ്റെയും ആധാരം ഞാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹേ അർജുന ഇതിമത്വ എന്നറിഞ്ഞുകൊണ്ട് ഭജന്തേ മാം ആരാണോ എന്നെ ഉപാസിക്കുന്നത് ബുധാ ഭാവസമന്വിത ആ ബുദ്ധിമാന്മാര് ദർശിത്വത്തോടു കൂടി വർത്തിക്കുന്നു മച്ചിത്ത മഗ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച എന്നിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് മദ്ഗതപ്രാണ എന്നിലൂടെ പ്രാണപന്ഥാവ് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ബോധയന്ത പരസ്പരം പരസ്പരം എന്നെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ ചർച്ച കേന്ദ്രീകരിച്ച് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഥയന്തശ്ച മാം നിത്യം എന്റെ പ്രപഞ്ച ചൈതന്യത്തിന്റെ നിത്യതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തുഷ്യന്തിച്ച രമന്തിച്ച സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതാരാണോ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ച കുറിച്ച് അറിയുന്ന വ്യക്തി തേശാം സതതയുക്താനാം ഭജതാം പ്രീതി പൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാവുപയാന്തിതേ പ്രീതിപൂർവകം സതതയുക്താനാം ഭജതാം തേശാം എപ്പോഴും നിരന്തരമായിട്ട് പ്രീതിയോടുകൂടി സ്റ്റെറ്റ് ഫാസ്റ്റ് മൈൻഡോടുകൂടി നിരന്തരമായ ദൃഢചിത്തതയോടുകൂടി ആരാണോ എന്നെ ഭജിക്കുന്നത് തേശാം അവർക്കായിക്കൊണ്ട് ബുദ്ധിയോഗം തം ദദാമി ബുദ്ധിയുടെ അവസാന ബിന്ദുവിലേക്ക് ഏറ്റവും ബുദ്ധിമാൻ എത്തുന്ന ആ പദവിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശിഷുകളും ഞാൻ തന്നെ നൽകുന്നു അതിലൂടെ അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു അവർ എന്നിലേക്ക് എത്തിച്ചേരുന്നു തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത ജ്ഞാനദീപേന ഭാസ്വത ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് അതിൽ നിന്ന് പ്രഭ ചൊരിഞ്ഞ് തേഷാം ഏവ അനുകമ്പാർത്ഥം ഈ ജ്ഞാനികളോടുള്ള അനുകമ്പ കാരണമായിട്ട് അവരോടുള്ള ആദരസൂചകമായിട്ട് അഹം ഞാൻ അജ്ഞാനജം തമഹ അവരിലുള്ളതായ അജ്ഞാന അന്ധത അജ്ഞാനത്താൽ ഉണ്ടാകുന്ന ഇരുട്ടിനെ നാശയാമി ആത്മഭാവസ്ഥ അവരുടെ ആത്മാവിൽ വർത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ അവരുടെ ബുദ്ധിയിൽ അവരുടെ കർമ്മത്തിലുള്ള ആ തമസിനെ ഇരുട്ടിനെ ഉണ്ടായ ഇരുട്ടിനെ പൂർണ്ണമായും നാശയാമി നശിപ്പിക്കുന്നു എവിടെ ഇരുന്നു കൊണ്ട് ആത്മഭാവസ്ഥ ശ്രീകൃഷ്ണ പരമാത്മ ചൈതന്യം ഈ യോഗിയുടെ മനസ്സിലിരുന്നു കൊണ്ട് അവരിൽ വർത്തിച്ചുകൊണ്ട് അവരിലുള്ള അന്ധകാരത്തെ അകറ്റാൻ പാകത്തിന് ജ്ഞാനദീപേന ഭാസ്വത അറിവിന്റെ ദീപത്താൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു അടുത്തത് അർജുനന്റെ ചോദ്യമാണ് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ ഹേ പരമ സത്യമായ ബ്രഹ്മചൈതന്യമേ പരമധാമമായ ബ്രഹ്മചൈതന്യമേ പവിത്രമായ ചൈതന്യമേ അങ്ങാണ് പരമമായ അവസ്ഥയിൽ വർത്തിക്കുന്നത് അങ്ങാണ് പരം പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആദിദേവമജം ഏറ്റവും ആരംഭത്തില് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് ആരംഭിച്ചുവോ അന്ന് മുതൽക്ക് ഉണ്ടായ പ്രപഞ്ച ചൈതന്യമായ ദിവ്യ ചൈതന്യമായ വിഭും ഹേ പ്രഭു ഹേ ഈശ്വര അങ്ങാണ് ശാശ്വതമായ പ്രപഞ്ച പുരുഷ ചൈതന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആഹു ത്വാം ഋഷയ സർവേ ദേവഋഷി നരദസ്തത സർവേ ഋഷയ ആഹുത്വാം എല്ലാ ഋഷിവാര്യന്മാരും അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദേവഋഷി നാരദസ്തത ദേവഋഷിയായ നാരദനും അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അസിത ദേവല വ്യാസ അസിത മഹർഷിയും ദേവല മഹർഷിയും വ്യാസ മഹർഷിയും അങ്ങയെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വയം ഇപ്പോഴാകട്ടെ അങ്ങ് സ്വയം ഏവ ഭവീഷിമേ അങ്ങ് പ്രപഞ്ച ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് എന്ന് സ്വയം ചെയ്വ അങ്ങ് തന്നെ ഭവീഷിമേ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു എനിക്കിത് അത്യത്ഭുതകരമായി തോന്നുന്നു സർവം ഏതത് ഋതം മന്യേ യത് മാം വദസി കേശവ നശിതേ ഭഗവൻ വ്യക്തിം വിദു ദേവാ നദാനവാഹ ദാനവാഹ എന്മാം വദസി കേശവ ഹേ കേശവ ഏതെന്നാണോ നീ എന്നോട് പറഞ്ഞത് സർവമേത ഋതം മന്യേ അത് പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നശിതേ ഭഗവൻ വ്യക്തിം വിദുർ ദേവാഹ നദാനവാഹ സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ദേവന്മാരോ ദാവൻ ദാനവന്മാരോ മറ്റൊരു വ്യക്തിയോ ആരും തന്നെ വ്യക്തമായി ബോധമുള്ളവരല്ല അറിവുള്ളവരല്ല അങ്ങയെക്കുറിച്ച് വ്യക്തമായി ആർക്കും തന്നെ അറിഞ്ഞുകൂടാ അങ്ങയുടെ സാമാന്യമായ മഹത്വം മറ്റാർക്കും അറിഞ്ഞുകൂടാത്തതാണല്ലോ സ്വയം ഏവ ആത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഹേ പുരുഷോത്തമ ഹേ ശ്രീകൃഷ്ണ അങ്ങയുടെ മഹത്വം യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് മാത്രമേ അറിവുള്ളതായിട്ടുള്ളൂ സ്വയം ഏവ ആത്മന ആത്മാനം വേദ്ധ അങ്ങയുടെ അത്യുജ്വലമായ കുറിച്ച് വ്യക്തമായി അറിയുന്നത് അങ്ങയ്ക്ക് മാത്രമാണ് ഭൂത ഭാവന ഭൂതേശ ദേവദേവ ജഗൽപതേ ഒരു കീർത്തന രൂപത്തില് അല്ലെങ്കിൽ പ്രാർത്ഥനാ രൂപത്തില് വണങ്ങിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നിൽക്കുന്ന അർജുനൻ ഹേ ജഗൽപതേ ജഗത്തിന്റെ മുഴുവനും ഭരണാധികാരിയായ കൃഷ്ണ ദേവദേവ ദേവന്മാരിൽ വെച്ച് ദേവനായ അങ്ങക്ക് ഹേ ഭൂതേശ സർവചരാചരങ്ങളുടെയും ഈശ്വരനായ കൃഷ്ണ ഭൂതഭാവന ആ സർവചരാചരങ്ങളുടെയും ആന്തരിക ശക്തിയായ കൃഷ്ണ അങ്ങക്ക് എന്റെ പ്രണാമം വക്തുമർഹസി അശേഷേണ ദിവ്യാഹി ആത്മവിഭൂതയ കംപ്ലീറ്റ് ആയിട്ട് അശേഷേണ ഒന്നും വിട്ടുപോകാതെ ഹേ കൃഷ്ണ അങ്ങയുടെ ദിവ്യമായ ഹി ആത്മവിഭൂതയ ദിവ്യമായ അത്ഭുതകരമായ ചൈതന്യം പറയാതെ നിവൃത്തിയില്ല അത്രയ്ക്കും അത്ഭുതകരമാണ് അങ്ങയുടെ ആ ചൈതന്യം ആ ചൈതന്യമാകട്ടെ യാഭിർ വിഭൂതിഭിർ ലോകാൻ ഇമാൻ ത്വം വ്യാപ്യ തിഷ്ടസി ആ ചൈതന്യത്താൽ ലോകാൻ ഇമാൻ ഈ ലോകം മുഴുവനും ത്വം നീയ അല്ലെങ്കിൽ പരമ ചൈതന്യമായ ശ്രീകൃഷ്ണ പ്രഭു വ്യാപ്യതിഷ്ടസി വ്യാപിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു നീ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു അങ്ങയുടെ അതിമഹത്തായ പ്രഭാപൂരിതമായ ചൈതന്യത്താൽ ഈ പ്രപഞ്ചം മുഴുവനും പ്രഭാപൂരിതമാകുന്നു അങ്ങയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കഥം വിദ്യാമഹം യോഗിം ത്വാം സദാ പരിചിന്തയൻ അങ്ങയെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് സദാ പരിചിന്തയൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് കഥം വിദ്യാമഹം എപ്രകാരമാണ് എനിക്ക് വർത്തിക്കുവാൻ സാധിക്കുന്നത് ഒരു യോഗിയെ പോലെ എപ്രകാരമാണ് അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് വർത്തിക്കുവാൻ സാധിക്കുന്നത് കേഷു കേഷു ച ഭാവേഷു ചിന്തിയോ അസി ഭഗവന്മയ ഞാൻ ഏതെല്ലാം ഭാവത്താലാണ് ഏതെല്ലാം ഭാവത്തിലൂടെയാണ് അങ്ങയെ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് അതെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അങ്ങയുടെ വിവിധ ഭാവങ്ങളും അങ്ങയുടെ വിവിധ രൂപങ്ങളും അങ്ങയുടെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ആഗ്രഹമുണ്ട് വിസ്തരേണാത്മന യോഗം വിസ്തരേണാത്മനോ യോഗം വളരെ വിസ്തരിച്ച് അങ്ങയുടെ ഈ ചൈതന്യത്തിന്റെ യോഗ അവസ്ഥയെക്കുറിച്ച് വിഭൂതിം ജനാർദ്ദന അങ്ങയുടെ പ്രഭാപൂരിതമായ ചൈതന്യത്തെക്കുറിച്ച് കൂടി ഹേ ജനാർദ്ദന ഭൂയ കഥയതൃപ്തിർഹി ശൃണ്വതോ ന അസ്ഥിമേ അമൃതം ഏറ്റവും അമൃതതുല്യമായ ആ കഥ ചരിത്രം വസ്തുത ഭൂയ കഥയ തൃപ്തിർഹി എനിക്ക് തൃപ്തിയാകുന്നത് വരെ നീ പറഞ്ഞു തന്നാലും ശൃണ്വത്തോ അതെനിക്ക് കേൾക്കുവാൻ വളരെ വളരെ സന്തോഷമുണ്ട് ആ എനിക്ക് തൃപ്തിയാകുന്നത് വരെ അങ്ങ് പറഞ്ഞ് എനിക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട് അതെന്നോട് പറഞ്ഞാലും അർജുനന്റെ ഈ ആവശ്യമനുസരിച്ച് ശ്രീകൃഷ്ണൻ വീണ്ടും വിവരണം തുടരുകയാണ് ഹന്തതയെ കഥയിഷ്യാമി ഹേ അർജുന ഞാൻ ഇതിവിടെ വിവരിക്കാൻ തയ്യാറാണ് ദിവ്യാഹി ആത്മവിഭൂതയ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പ്രഭാപൂരിതമായ വിഭൂതിയെക്കുറിച്ച് എൻ്റെ ചൈതന്യമായ വിഭൂതിയെക്കുറിച്ച് ഞാനിതാ വിവരിക്കാൻ തയ്യാറാണ് പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്യം തോ വിസ്തരസ്യമേ അവസാനമില്ലാത്ത ആ പ്രഭാപൂരിതമായ കുറിച്ച് വളരെ വിസ്തരിച്ച് വളരെ പ്രാധാന്യത കൂടി ഹേ കുരുശ്രേഷ്ഠ ഞാനിതാ വിവരിക്കാൻ പോവുകയാണ് അഹമാത്മാ ഘുടാകേശ ഹേ അർജുന സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ആത്മചൈതന്യം അഹം അത് ഞാനാണ് സർവഭൂതാശയസ്ഥിത സർവചരാചരങ്ങളിലും സ്ഥിത വർത്തിക്കുന്നതായ ആ ചൈതന്യം അത് ഞാൻ തന്നെയാണ് അഹം ആദിഷ്ടമധ്യം ച തുടക്കവും മധ്യവും എല്ലാത്തിൻ്റെയും ഞാൻ തന്നെയാണ് ഭൂതാനാം അന്ത ഏവച്ച സർവചരാചരങ്ങളുടെയും അവസാനവും ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ വർത്തിക്കുന്ന സർവതിൻ്റെയും ആരംഭം സർവതിൻ്റെയും മധ്യം സർവതിൻ്റെയും അവസാനം അതെല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് വർത്തിക്കുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആദിത്യാനാം അഹം വിഷ്ണു സർവജ്യോതിർഗോളങ്ങളിലും പ്രഭ ചൊരിയുന്ന ആ മഹാവിഷ്ണു അത് ഞാൻ തന്നെയാണ് ആദിത്യൻ ഞാൻ തന്നെയാണ് ജ്യോതിഷാം രവിരംശുമാൻ ജ്യോതിസ്വരൂപങ്ങളില് സെലസ്റ്റിയൽ ബോഡീസില് അതിൻ്റെ കേന്ദ്രബിന്ദുവായ സൂര്യൻ ഞാൻ തന്നെയാണ് മരീചിർ മരുതാമസ്മി മരീചികളില് മരുത്ത് ഞാനാണ് നക്ഷത്രാണാം അഹം ശശി നക്ഷത്രങ്ങളുടെ സ്ഥാനനിർണയത്തില് ചന്ദ്രൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ ആ നക്ഷത്രങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനമാണ് എനിക്കുള്ളത് വേദാനാം സമവേദോസ്മി സാമഗാന രൂപത്തിൽ ചൊല്ലുന്ന അത്യുജ്വലമായ സാമവേദമാണ് വേദങ്ങളിൽ വെച്ച് ഞാൻ എന്ന് നീ അറിയുക ദേവാനാം അസ്മിവാസവ വാസവൻ എന്ന ദേവനാണ് ദേവന്മാരിൽ വെച്ച് ഞാൻ ഇന്ദ്രിയാണാം മനശ്ചാസ്മി എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ഞാനാണ് മനസ്സ് ഭൂതാനാം അസ്മിചേതന സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ചേതന അതും ഞാൻ തന്നെയാണ് ഇപ്രകാരം ശ്രീകൃഷ്ണൻ ഈശ്വര ചൈതന്യത്തിന്റെ വിവരണം നൽകുകയാണ് സമസ്ത ചരാചരങ്ങളിലും വർത്തിക്കുന്ന പ്രഭ ചൈതന്യം അറിവ് പ്രജ്ഞാനം അതേപോലെയുള്ള സർവ പോസിറ്റീവ് ക്വാളിഫിക്കേഷനും ഈശ്വരീയമാണ് എന്ന് തെളിയിക്കുകയാണ് ഇനിയുള്ള വിവരണങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് ഓരോന്നിലും കാണുന്ന അപൂർവമായ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ അതിന് ജഗദീശ്വരൻ നൽകിയതാണ് എന്ന് അസന്നിഗ്ധമായി ഉദാഹരണസഹിതം ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നു ആ വിവരണമാണ് തുടർന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്